സമാരാധ്യരായ പ്രിയ കുടുംബാംഗങ്ങളെ ഭാരതീയ ചിന്താധാരകൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമായി Indian Institute of Scientific Heritage നടത്തിവരുന്ന മഹായജ്ഞത്തിൻ്റെ ഭാഗമായി വേദങ്ങളും ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുക്കളും മുതൽക്ക് ഇതിഹാസങ്ങൾ വരെയുള്ള ഭാരതീയ ചിന്താധാരകളുടെ അടിസ്ഥാന ശിലകളുടെ അന്തസ്സത്തയുടെ സംക്ഷിപ്ത രൂപത്തിലുള്ള വിവരണം അടങ്ങുന്ന പ്രഭാഷണ പരമ്പരകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവും അവയുടെ ബ്രാഹ്മണങ്ങളും ആരണ്യകങ്ങളും കഴിഞ്ഞ് ഋഗ്വേദീയ ശുക്ല ഉപനിഷത്തുക്കളെക്കുറിച്ചും ശുക്ലയജുർവേദീയ ഉപനിഷത്തുക്കളെക്കുറിച്ചും കൃഷ്ണയജുർവേദീയ ഉപനിഷത്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ സാമവേദീയ ഉപനിഷത്തുക്കളെക്കുറിച്ചും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്ന പ്രഭാഷണ പരമ്പരകൾ ശ്രവിക്കുവാൻ അവസരം ലഭിച്ച നിങ്ങൾക്ക് ഇന്ന് അഥർവവേദീയമായ മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളുടെ സംക്ഷിപ്തമായ ഒരു വിവരണം മാത്രമാണ് ഈ പ്രഭാഷണത്തിലൂടെ നൽകുവാൻ ജഗതീശ്വര അനുഗ്രഹം ലഭിച്ചത് സമഗ്രമായ വിശദീകരണം മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കൾക്കും അസാധ്യമാണ് ഭാവിയിൽ Indian Institute of Scientific Heritage ഓരോ ഉപനിഷത്തിൻ്റെയും കാസറ്റുകൾ നിങ്ങളിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുമെന്ന് വാക്ക് തന്നുകൊണ്ട് അഥർവവേദീയ ഉപനിഷത്തുക്കളുടെ സംക്ഷിപ്തം എപ്രകാരമാണെന്ന് ശ്രവിക്കുവാൻ താല്പര്യം കാണിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അഥർവവേദീയ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രം എന്താണെന്നും അവയുടെ സന്ദേശം എന്താണെന്നും ആദ്യമായി മനസ്സിലാക്കാം ഓം ഭദ്രം കർണേഭി ശൃണുയാമദേവാ ഭദ്രം പശ്യേമാ അക്ഷഭിർയജത്രാ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർവ്യശേമദേവഹീതം യദായോ സ്വസ്തി ന ഇന്ദ്രോ വിർദ്ധസ്രവാ സ്വസ്തി നൂഷാ വിശ്വവേദാ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമിഹി സ്വസ്തി നോ ബൃഹസ്പതിർദാതു ഓം ശാന്തി ശാന്തി ശാന്തി എന്റെ ശ്രോത്രങ്ങളാൽ മംഗളകരമായത് മാത്രം കേൾക്കുവാൻ ഇടവരട്ടെ എന്റെ ചക്ഷുക്കളാൽ മംഗളകരമായത് മാത്രം കാണുവാൻ ഇടവരട്ടെ ആരോഗ്യമുള്ള എന്റെ ശരീരാവയവങ്ങളാൽ ദേവഹിതങ്ങളായ കർമ്മങ്ങൾ മാത്രം ചെനുവാൻ എനിക്ക് ജഗതീശ്വര ഉണ്ടാകട്ടെ ഇന്ദ്രനും വൃദ്ധശ്രവസനും പൂഷനും വിശ്വവേദസ്നും അതുപോലെ തന്നെ അരിഷ്ടരേമിക്കും ബൃഹസ്പതിക്കും പ്രപഞ്ച ചൈതന്യത്തിന്റെ അനുഗ്രഹം നിരന്തരം ലഭിക്കുമാറാകട്ടെ ലോകമെമ്പാടും ശാന്തിയുടെ സന്ദേശം എത്തുമാറാകട്ടെ എന്ന ഈ വരികളാണ് അഥർവവേദീയ ഉപനിഷത്തിന്റെ അത്യുജ്വലമായ സന്ദേശം എത്തിക്കുന്നതിനു മുൻപ് ശാന്തിമന്ത്രമായി ഉരുവിടേണ്ടത് എല്ലാ വൈദിക ഉപനിഷത്തുക്കൾക്കും വൈദിക ശാഖകളുമായി ബന്ധപ്പെട്ട ഉപനിഷത്തുക്കൾക്കും ഇപ്രകാരം ഒന്ന് സന്ദേശമുണ്ടെന്ന് പ്രത്യേകം ഓർക്കുമല്ലോ ആദ്യത്തെ അഥർവവേദീയ ഉപനിഷത്ത് പ്രശ്നോപനിഷത്താണ് ദശോപനിഷത്തുക്കളിൽ അത്യുജ്വലമായ ഒരു ഉപനിഷത്താണ് പ്രശ്നോപനിഷത്ത് ഭരദ്വാജ പുത്രനായ സുകേശനും ശിബിപുത്രനായ സത്യകാമനും സൂര്യപുത്രനായ ഗാർഗ്യനും അശ്വലപുത്രനായ കൗസല്യനും വിദർഭദേശീയനായ ഭാർഗവനും കത്യപുത്രനായ കബന്തിയും ബ്രഹ്മജ്ഞാനത്തിനായി പിപ്പലാദ മുനിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ടാണ് പ്രശ്നം അഥവാ ചോദ്യം ഉന്നയിക്കുന്ന ഉപനിഷത്തായതുകൊണ്ട് ഇതിനെ പ്രശ്നോപനിഷത്ത് എന്ന് പറയുന്നത് പിപ്പലാദ മുനി ഇവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഈ ഉപനിഷത്ത് വിവരിച്ചിരിക്കുന്നത് ഋഗ്വേദീയവും യജുർവേദീയവും സമവേദീയവുമായ ഉപനിഷത്തുക്കൾ ശ്രവിച്ച നിങ്ങൾക്ക് അതിൻ്റെ അതേ സന്ദേശങ്ങൾ നൽകുന്ന ഉപനിഷത്തുക്കളാണ് മുപ്പത്തിരണ്ടെണ്ണം അതർവവേദീയമായിട്ടുള്ളത് ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാണ്ട് ഒരു പുനരാവർത്തി പോലെയാണ് മുപ്പത്തിരണ്ട് ഉപനിഷത്തുക്കളുടെയും സംക്ഷിപ്തം ഇവിടെ അവതരിപ്പിക്കുന്നത് പ്രശ്നോപനിഷത്തില് ഭരദ്വാജപുത്രനായ സുകേശൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങൾക്ക് ഹിരണ്യഗർഭനും ബ്രഹ്മാവും തമ്മിലുള്ള ചർച്ചാരൂപത്തിലാണ് ജീവന്റെ തന്നെ പര്യായമായ പ്രജാപതിയെക്കുറിച്ചുള്ള വിവരണം നൽകുന്നത് ജീവജാലങ്ങളും സൂര്യനും ചന്ദ്രനും ജീവചൈതന്യത്തിന് എപ്രകാരം ആധാരഭൂതമായി വർത്തിക്കുന്നു എന്ന് ആദ്യത്തെ ഉത്തരമായി പിപ്പലാദമുനി വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഹ്മപദ പ്രാപ്തിയെക്കുറിച്ചും ബ്രഹ്മപദത്തിലേക്കുള്ള പ്രയാണം എത്രത്തോളം ദുസ്സഹമാണ് എന്നുള്ളതിനെ കുറിച്ചും വിവരിക്കുന്നു പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളെക്കുറിച്ചും പഞ്ചഭൂതങ്ങളെക്കുറിച്ചും പഞ്ചകർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചും ഇവയ്ക്ക് പ്രാണനുമായിട്ടുള്ള ബന്ധം എന്താണ് കുറിച്ചും ഭാർഗവന്റെ പ്രശ്നത്തിന് പിപ്പലാദ മുനി സുദീർഘമായ തത്വശാസ്ത്ര വിവരണങ്ങൾ നടത്തുന്നുണ്ട് കൗസല്യന്റെ പ്രശ്നത്തിന് പ്രാണന്റെ ഉത്ഭവം എപ്രകാരമാണ് എന്നുള്ളതിന്റെ വിവരണമാണ് വിപലാദ മുനി നൽകുന്നത് പരബ്രഹ്മത്തിൽ നിന്ന് പ്രാണൻ ജനിക്കുന്നു എന്നും ആ പ്രാണൻ മുഖ്യപ്രാണനായി ശരീരത്തെ നിയന്ത്രിക്കുന്നു എന്നും അപാനൻ വിസർജനേന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ രക്തചംക്രമണത്തെ സമാനനം ഹൃദയവുമായി ബന്ധപ്പെട്ട നൂറ്റിയൊന്ന് നാടികളും നൂറ്റിയാറ് ഉപനാടികളെയും അവയുടെ ഉപനാടികളെയും വ്യാനനം ശരീര ഊഷ്മാവ് ഉദാനനം നിയന്ത്രിക്കുന്നു എന്ന് വിപലാദമുനി വിവരിക്കുന്നുണ്ട് മരണസമയത്ത് ജീവൻ മുഖ്യപ്രാണനെ ആശ്രയിച്ചാണ് ജീവൻ വെടിയുന്നത് എന്ന് വ്യക്തമായ വിവരണത്തിലൂടെ മഹർഷി ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നാലാമത്തെ ഭാഗം ഗാർഗ്യ പ്രശ്നമാണ് ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥയെക്കുറിച്ചുള്ള വിവരണമാണ് ഈ ഭാഗത്തിൽ മുനി ശിഷ്യനായ ഗാർഗിയന് വിവരിച്ചു കൊടുക്കുന്നത് പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും അന്ധക്കരണവും തമ്മിലുള്ള ബന്ധവും അത് ജാഗ്രത് സ്വപ്ന സുഷുപ്താവസ്ഥയിൽ പ്രവർത്തനോന്മുഖമാകുന്നത് എപ്രകാരമാണ് എന്നുള്ള വിവരണവുമാണ് ഈ ഭാഗത്ത് നൽകുന്നത് സത്യകാമന്റെ പ്രശ്നത്തിന് ചോദ്യത്തിന് ഉത്തരമായി ഓംകാരത്തിന്റെ പതിനാറ് മാത്രകളെക്കുറിച്ചുള്ള സുദീർഘമായ വിവരണം ഈ ഭാഗത്ത് നമുക്ക് ശ്രവിക്കുവാൻ സാധിക്കും ആറാമത്തെ ഭാഗം സുകേശന്റെ പതിനാറ് കലകളുള്ള പ്രപഞ്ച പുരുഷനെ കുറിച്ചുള്ള പ്രശ്നമാണ് പ്രപഞ്ച പുരുഷന് പതിനാറ് കലകളുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പഞ്ച പ്രാണനും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും ചേർന്ന് അഞ്ച് ഇൻറ്റു മൂന്ന് പതിനഞ്ച് അതുകൂടാതെ മനസ്സ് എന്ന പതിനാറ് കലകളാണ് ഉള്ളത് എന്ന് വിപലാദമുനി സുകേശന്റെ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നു ഇവിടെ തന്നെ പഞ്ചഭൂതങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സുമാണ് പതിനാറ് കലകൾ എന്നും അവിടെ വിവരിക്കുന്നുണ്ട് പഞ്ചപ്രാണനു പകരം പഞ്ചഭൂതങ്ങളെ ചേർത്തും ഈ വിവരണം നൽകാറുണ്ട് പ്രശ്നോപനിഷത്തില് ഏതാണ്ട് ജീവന്റെയും മനസ്സിന്റെയും പഞ്ചഭൂതങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പ്രാണന്റെയും ബന്ധമാണ് മറ്റ് ഉപനിഷത്തുക്കളുടെ തത്വശാസ്ത്രങ്ങൾ വിവരിക്കുന്നത് പോലെ നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥർവവേദീയമായ രണ്ടാമത്തെ ഉപനിഷത്ത് മുണ്ടക ഉപനിഷത്താണ് ശൗനക മഹർഷിക്ക് ആംഗീരസ ഋഷി വിവരിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് മുണ്ടക ഉപനിഷത്ത് വിവരിച്ചിരിക്കുന്നത് ആധ്യാത്മിക തത്വങ്ങളെ വിവരിക്കുന്ന അപരാവിദ്യ എന്നും ഭൗതിക വിഷയങ്ങൾ വിവരിക്കുന്ന പരാവിദ്യ എന്നും രണ്ട് തരത്തിലാണ് വിദ്യകൾ ഉള്ളത് എന്ന് ശൗനക മഹർഷി വിവരിക്കുന്നു യജ്ഞകർമ്മവും വൈദിക കർമ്മവും ഓരോ കർമ്മത്തിന്റെയും ഫലവും ഗുരുശിഷ്യ ബന്ധവും ആദ്യത്തെ മുണ്ടകം അഥവാ ആദ്യത്തെ ഭാഗത്തിൽ ശൗനക മഹർഷി വിവരിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാത്തിലും കാണുന്ന ബ്രഹ്മചൈതന്യം അക്ഷരബ്രഹ്മമായ പ്രപഞ്ചപുരുഷനും ആ പ്രപഞ്ച പുരുഷൻ എന്ന ബ്രഹ്മത്തിന്റെ ഉപാസനയും ജീവചക്രവും ജീവചക്രത്തിൽ കർമ്മഫലത്തിന്റെ സ്വാധീനവും പരമാത്മ സാക്ഷാത്കാരത്തിനുള്ള പന്ഥാവിനെ കുറിച്ചും രണ്ടാം ഭാഗത്തിൽ വിവരിക്കുന്നു മൂന്നാം ഭാഗത്തിലാകട്ടെ ജീവാത്മ പരമാത്മ ബന്ധം ഭൗതിക സുഖങ്ങൾക്കു വേണ്ടി ഓരോ ജീവിയും ഓരോ മനുഷ്യനും അനുഷ്ഠിക്കുന്ന ത്യാഗപൂർണവും ക്ലേശകരവുമായ പന്ഥാവിന്റെ അനർത്ഥത അതുപോലെ തന്നെ അജ്ഞാനം ആഗ്രഹങ്ങൾക്കും ക്ലേശങ്ങൾക്കും കാരണമാകുന്നത് എങ്ങനെയാണെന്നും അവ ദൂരീകരിക്കുന്നതിന് വേദശാസ്ത്ര പഠനവും ശ്രവണവും അത്യുജ്വലമായ പന്താവുകളായി സ്വീകരി സ്വീകരിക്കണമെന്നും സന്യാസി വിവരിക്കുന്നുണ്ട് മൂന്നാമത്തെ ഉപനിഷത്ത് മാണ്ഡൂക്യ ഉപനിഷത്ത് ഒന്നോ രണ്ടോ വരികൾ മാത്രമുള്ള പന്ത്രണ്ട് മന്ത്ര മന്ത്രങ്ങളാണ് മാണ്ഡൂക്യ ഉപനിഷത്തിലുള്ളത് ഭൂതം ഭാവി വർത്തമാനം എന്നീ മൂന്ന് അവസ്ഥകളാണ് ഓംകാരത്തിന്റെ അകാര ഉകാര മകാരം എന്നും ഭാവി ഭൂത വർത്തമാനത്തിന് ശേഷമുള്ള തുര്യാവസ്ഥ ഓംകാരത്തിന് മാത്രമുള്ളതാണെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്ത തുര്യാവസ്ഥകളെയും അകാര ഉകാര മകാര തുര്യാവസ്ഥകളായ ഓംകാരത്തിന്റെ നാല് ഘടകങ്ങളായിട്ടും മാണ്ഡൂക്യ ഉപനിഷത്തിൽ ഉപമിക്കുന്നുണ്ട് ചിന്താതീതമായ നാലാം ഭാഗം എന്നാണ് കുറിച്ച് ഇവിടെ വിവരിക്കുന്നത് ആധുനിക സൈക്കോളജി അഥവാ മനഃശാസ്ത്രം കുറിച്ച് ഗഹനമായ പഠനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നടത്തുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പ്രത്യേകം ഓർക്കുന്നത് ഭാരതീയ ചിന്താധാരകളുടെ ശാസ്ത്രീയ മഹത്വത്തെ കൂടുതൽ പ്രശോഭിപ്പിക്കുന്ന ഒന്നാണ് നാലാമത്തെ ഉപനിഷത്ത് അഥർവശിര ഉപനിഷത്ത് ശ്രീ രുദ്രന്റെ മഹാത്മ്യമാണ് അഥർവശിര ഉപനിഷത്തിലെ വിവരണ വിഷയം ഓങ്കാരത്തിന്റെ സർവവ്യാപകത്വവും അതുപോലെ തന്നെ ശിവന്റെ സർവപ്രപഞ്ചത്തിലെ അസ്തിത്വവും ഒരേപോലെയാണെന്നും ശിവന് അനന്തമായ ഭാവവും ജന്മ സംസാര ബന്ധങ്ങളിൽ നിന്ന് പൂർണ്ണ മുക്തിയുമാണ് ഉള്ളത് എന്നും രുദ്ര ജപത്തിലൂടെയും രുദ്രമന്ത്രത്തിലൂടെയും രുദ്രോപാസനയിലൂടെയും സംസാരസാഗരത്തിന്റെ അക്കരയിലേക്ക് കടക്കുവാൻ സാധിക്കുന്നത് കൊണ്ട് തരണം ചെയ്യുക എന്ന അർത്ഥത്തിൽ താരകം എന്ന ഒരു മന്ത്രവും ഇവിടെ വിവരിക്കുന്നുണ്ട് ഇപ്രകാരം അഥർവശീല ഉപനിഷത്തുക്കളില് രുദ്രന്റെ മഹാത്മ്യവും രുദ്രന്റെ പര്യായ പദങ്ങളായ ഈശൻ മഹാദേവൻ മഹേശ്വരൻ എന്ന പദങ്ങളുടെ ശാസ്ത്രീയമായ നിർവചനവും അർത്ഥവും വിവരിക്കുന്നുണ്ട് ഈ ഉപനിഷത്തിന്റെ അന്ത്യത്തിൽ മറ്റ് ഉപനിഷത്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത്തി ഒൻപതോളം ശ്ലോകങ്ങൾ പൂർണമായും ശിവന്റെ സംസ്കൃത മന്ത്രങ്ങളിലുള്ള സ്തുതികൾ മാത്രമാണ് ഇതാണ് അഥർവ ശിര ഉപനിഷത്തിലെ സംക്ഷിപ്ത വിവരണം അഥർവ ശിഖ ഉപനിഷത്താണ് അഥർവ വേദീയമായ ഉപനിഷത്തുകളിൽ അഞ്ചാമത്തെ ഉപനിഷത്തായി വരുന്നത് അഥർവണ മഹർഷി യോഗ തത്വങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ് ഈ ഉപനിഷത്ത് ഋഗ്വേദീയവും യജുർവേദീയവും സാമവേദീയവുമായ യോഗ ഉപനിഷത്തുകളെ കുറിച്ച് വിവരിക്കുകയുണ്ടായി അതേ പ്രകാരം തന്നെ അഥർവവേദ അനുചരിക്കുന്ന വ്യക്തികൾ അനുശാസിക്കേണ്ട യോഗ തത്വങ്ങളുടെ സംക്ഷിപ്ത തത്വശാസ്ത്ര പ്രയോഗ നിങ്ങളെല്ലാം ചേർന്ന അത്യുജ്വലമായ യോഗചര്യയെ എല്ലാവിധത്തിലും പ്രശോഭിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വിവരണമാണ് അഥർവശിഖ ഉപനിഷത്തിൽ നൽകിയിരിക്കുന്നത് ഓംകാരത്തിന്റെ പരബ്രഹ്മസ്വരൂപവും ഓംകാരത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അകാര ഉകാര മകാര തുരിയ എന്നീ നാല് നാല് മാത്രകളും ആ നാല് മാത്രകളുടെ നാല് നിറങ്ങളും നാലു മാത്രകളുടെ ദേവതകളും അവയുടെ ധ്യാനവും ഓംകാര ജപത്തിലൂടെ സാധിക്കുന്ന ധ്യാന മഹത്വവും അഥർവശിഖ ഉപനിഷത്തിന്റെ തുടക്കത്തിൽ വിവരിക്കുന്നു അതുപോലെ തന്നെ ഓരോ ശബ്ദത്തിനും പ്രത്യേകിച്ച ഓംകാരത്തിന് ഉള്ള വിദ്യുത് ശക്തി എപ്രകാരമാണ് എന്നും ഇതിൽ വിവരിക്കുന്നുണ്ട് ഓംകാരത്തിന്റെ നാലു മാത്രകൾ ജാഗ്രത് സ്വപ്ന സുഷുപ്ത തുല്യാവസ്ഥകൾക്ക് തുല്യമാണ് എന്ന് അഥർവ ശിഖ ഉപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് അഥർവശിര ഉപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെയാണ് അഥർവവേദീയമായ ആറാമത്തെ ഉപനിഷത്ത് ബൃഹത് ജാബാല ഉപനിഷത്താണ് എട്ട് ബ്രാഹ്മണങ്ങൾ അഥവാ എട്ട് ഭാഗങ്ങളായിട്ടാണ് ബൃഹത് ജാബാല ഉപനിഷത്ത് വിവരിച്ചിരിക്കുന്നത് പ്രജാപതി മഹർഷിമാരോട് ഭസ്മത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഉപനിഷത്താണ് ബൃഹത് ജാബാല ഉപനിഷത്ത് ഭസ്മത്തിന്റെ വിവിധ പര്യായങ്ങളാണ് ആദ്യ ഭാഗത്തിൽ നൽകിയിരിക്കുന്നത് വിഭൂതി ഭസിതം ഭസ്മം ക്ഷാരം രക്ഷ എന്നീ പഞ്ചനാമങ്ങളാണ് ഭസ്മത്തിനുള്ളത് ആ നാമങ്ങളുടെ മഹത്വം എന്താണെന്നും പ്രജാപതി വിവരിക്കുന്നുണ്ട് പിന്നെ കാലാഗ്നിരുദ്രന്റെ മഹത്വം ഭസ്മസ്നാന വിധി സ്ഥൂലവും സൂക്ഷ്മവുമായ പ്രപഞ്ച ചൈതന്യത്തിൽ രസങ്ങളുടെയും തേജസ്സിന്റെയും അതുപോലെ അഗ്നിയുടെയും ചൈതന്യത്തിന്റെയും ഉറവിടമായ ഭസ്മം ധരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മോക്ഷപ്രാപ്തിയും ആത്മീയ ചൈതന്യവുമാണ് രണ്ടു മുതൽക്ക് അഞ്ചു വരെയുള്ള ഭാഗങ്ങളിൽ ബൃഹത് ജാപാല ഉപനിഷത്തിൽ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ഭസ്മവിധി മൂന്ന് പ്രകാരമാണ് അഥവാ നാല് പ്രകാരമാണ് എന്ന് പറയാറുണ്ട് അനുകൽപ്പം ഉപകൽപ്പം ഉപോപകൽപ്പം അകൽപ്പം എന്നീ നാലുവിധ ഭസ്മകൽപ്പങ്ങളുണ്ടത്രയും ഭസ്മധാരണ മന്ത്രങ്ങളിലൂടെ ഈ നാല് കൽപ്പങ്ങളിലൂടെ ഭസ്മം ധരിക്കുന്നത് കൊണ്ടുള്ള മഹത്വവും ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട് ഒരു തരത്തിൽ ബൃഹജാപാല ഉപനിഷത്ത് തത്വശാസ്ത്രത്തെക്കാൾ ഉപരി ഭസ്മത്തിന്റെ ആചാരവിധികളാണ് വിവരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക ബൃഹജാപാല ഉപനിഷത്തിന്റെ അവസാന ഭാഗത്തിൽ അഞ്ച് വിധത്തിലുള്ള ഭസ്മത്തിന്റെ മഹാത്മ്യവും കരുണാവ്യൻ എന്ന ഒരു രാജാവ് മറ്റൊരു കർമ്മവും ചെയ്യാതെ ഭസ്മം മാത്രം ധരിച്ച് നിരന്തരം ഭസ്മവിധി അനുഷ്ഠിച്ച് ഭസ്മസ്നാനത്തിലൂടെ ഭസ്മമാഹാത്മ്യം പഠിച്ച് രുദ്രാക്ഷം ധരിച്ച് ജീവിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയ ഒരു കഥ ഈ ഉപനിഷത്തിൽ പറയുന്നുണ്ട് ഈ കഥ ഇവിടെ പറയുവാൻ കാരണം ഭസ്മത്തിന്റെയും രുദ്രാക്ഷത്തിന്റെയും മഹത്വം വ്യക്തികൾക്ക് കഥാരൂപത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശം മാത്രം കൊണ്ടാണ് ബൃഹജാപാല ഉപനിഷത്തിന്റെ ആറു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിലാണ് ഇപ്രകാരം കഥാരൂപത്തിൽ വിവരണം നൽകിയിരിക്കുന്നത് അഥർവവേദത്തിന്റെ ഏഴാമത്തെ ഉപനിഷത്ത് നരസിംഹ പൂർവതാപനി ഉപനിഷത്ത് ഗായത്രി മന്ത്രങ്ങളുടെ മഹത്വവും വേദങ്ങളിൽ വിവരിക്കുന്ന ബ്രഹ്മസത്തയുടെ ധ്യാനവും ക്ഷീരസാഗരത്തിൽ വസിക്കുന്ന മഹാവിഷ്ണുവിന്റെ മഹത്വവും മഹാവിഷ്ണുവിൽ തന്നെയാണ് ബ്രഹ്മതത്വം അലിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ യജുർവേദത്തിൽ നൽകിയിരിക്കുന്ന നമസ്തേരോദ്രമന്യവതോതയിഷവേ നമ നമസ്തേയസ്തുതന്വനേ ബാഹുഭ്യാമുതേ നമ യാതയിഷു ശിവതമാ ശിവം ബഭൂവതേതനുഹോ തുടങ്ങിയ ശിവ മന്ത്രങ്ങളുടെ മഹാത്മ്യവും നരസിംഹ പൂർവതാപിനി ഉപനിഷത്തിന്റെ ഒന്നാം ഭാഗത്തിൽ നൽകിയിരിക്കുന്നു രണ്ടു മുതൽക്ക് അഞ്ച് ഭാഗങ്ങളിലായി നരസിംഹ മന്ത്രത്തെക്കുറിച്ചും പ്രണവത്തെക്കുറിച്ചും പ്രണവത്തിന്റെ അംഗങ്ങളെക്കുറിച്ചും ഓംകാര ജപവിധിയെക്കുറിച്ചും വൈഷ്ണവ ഉപാസനയിലൂടെ പരമപദപ്രാപ്തി സാധിക്കുന്നത് എപ്രകാരമാണെന്നും ശക്തിസ്വരൂപവും ബീജസ്വരൂപവുമായ ഓംകാരത്തിന്റെ വർണ്ണനയും ബ്രഹ്മ സാക്ഷാത്കാരം സാധിക്കുന്നതിന് നാല് മാത്രകളുള്ള ഓംകാരം ഉപാസിക്കേണ്ടത് എങ്ങനെയാണെന്നും ഇതിൽ വിവരിക്കുന്നുണ്ട് എട്ടാമത്തെ ഉപനിഷത്ത് നരസിംഹ ഉത്തരതാപിനി ഉപനിഷത്ത് നരസിംഹ ഉത്തരതാപിനി ഉപനിഷത്തില് നിർവിശേഷ ബ്രഹ്മത്തെക്കുറിച്ചും ബ്രഹ്മത്തിന്റെ ഓംകാര തത്വത്തെക്കുറിച്ചും സൂക്ഷ്മവും സ്ഥൂലവുമായ ശരീരത്തെക്കുറിച്ചും മനുഷ്യന്റെ മൂന്നവസ്ഥകളെക്കുറിച്ചും സുദീർഘമായി വിവരിച്ചതിനു ശേഷം ആനന്ദകരമായ കുറിച്ച് രണ്ടു മുതൽ അഞ്ചു വരെ ഖണ്ഡങ്ങളിൽ നരസിംഹ ഉത്തരതാപിനി ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് ഓംകാരത്തിന്റെ നാലു പാദങ്ങളുടെ വ്യാപ്തിയും ബ്രഹ്മസ്വരൂപധ്യാനവും നിർവിശേഷ ബ്രഹ്മതത്വവും ഓംകാരത്തിന്റെ ദേവതാ തത്വവും ഓംകാരം ഉപാസിച്ച് തപസ് ചെയ്യുന്ന സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട ജ്ഞാനവും തുര്യാവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനു മുമ്പായി അദ്ദേഹം അനുഷ്ഠിച്ചിരിക്കേണ്ട ആചാര കുറിച്ചും വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും മായാരൂപത്തെക്കുറിച്ചും അവയുടെ സ്വരൂപത്തെക്കുറിച്ചും ജീവന്റെയും ഈശ്വര ചൈതന്യത്തിന്റെയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും ആത്മചൈതന്യത്തിന് ആധാരഭൂതമായ ബ്രഹ്മം സകലതിലും വിളങ്ങുന്നതെങ്ങനെയാണെന്നുള്ളതിനെയും കുറിച്ച് സുദീർഘമായ വിവരണമാണ് ഒൻപതാമത്തെ ഖണ്ഡത്തിൽ നൽകിയിരിക്കുന്നത് പരിവ്രാജക മഹർഷിയായ നിരന്തരം ലോകം മുഴുവനും ചുറ്റിക്കൊണ്ടിരിക്കുന്ന നാരദ മഹർഷി ഉപദേശിക്കുന്ന ഒരു ഉപനിഷത്തുണ്ട് നാരദ പരിവ്രാജക ഉപനിഷത്ത് പരിവ്രാജകൻ എന്ന പദത്തിന്റെ അർത്ഥം ലോകം മുഴുവനും നിരന്തരം ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഋഷിവര്യന്റെ അവസ്ഥയാണ് പരിവ്രാജക ഋഷി അപ്രകാരം പരിവ്രാജക ഋഷിയായ നാരദ മഹർഷി ഉപദേശിക്കുന്നതായ ഈ ഉപനിഷത്ത് അത്യുജ്വലമായ തത്വശാസ്ത്രത്തിന്റെയും ആധുനിക ശാസ്ത്രത്തിന്റെയും സമ്മിശ്രമായ വിവരണമായി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും സന്യാസത്തെക്കുറിച്ചാണ് നാരദൻ ഇവിടെ വിവരിക്കുന്നത് സന്യാസം സ്വീകരിക്കുക എന്നുള്ളത് ശങ്കരാചാര്യന്മാരെ പോലെ ചെറുപ്പം മുതൽക്ക് തന്നെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് സന്യാസം സ്വീകരിക്കുന്ന ഒരു പന്ഥാവുണ്ട് മറ്റൊരു പന്ഥാവുള്ളത് ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്കും അവിടെ നിന്ന് വാനപ്രസ്ഥത്തിലേക്കും പിന്നീട് സന്യാസത്തിലേക്കും പോകുന്ന ഒരു പന്ഥാവുണ്ട് ആ പന്ഥാവിനെ കുറിച്ചാണ് നാരദ മഹർഷി ഇവിടെ വിവരിച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തോളം ഗുരു ശുശ്രൂഷ നടത്തി ഇരുപത്തഞ്ചു വർഷത്തോളം ബ്രഹ്മചര്യവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും ആചരിച്ച് അന്ത്യത്തിൽ മാത്രം സന്യാസിയായി തീരേണ്ടവര് ആരെല്ലാമാണ് എപ്രകാരമാണ് അത് അനുഷ്ഠിക്കേണ്ടത് എന്ന് വിവരിക്കുന്നു കൂടാതെ അന്ധനം ഷണ്ടനും പതിതനും വികലനും ബധിരനും മൂകനും സന്യാസം സ്വീകരിക്കരുത് അവർക്ക് സന്യാസത്തിന് അർഹതയില്ല എന്നും നാരദ മഹർഷി വിവരിക്കുന്നുണ്ട് അഹിംസ ഇന്ദ്രിയ നിഗ്രഹം ശുദ്ധ മനസ്സ് രാഗദ്വേഷാദികളിൽ നിന്നുള്ള മുക്തി ഇവ സന്യാസിക്ക് നിരന്തരം ആചാരങ്ങളിലും വിചാരങ്ങളിലും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നും മഹർഷി വിവരിക്കുന്നുണ്ട് ഋഷിതുല്യമായ ജീവിതം അനുഷ്ഠിച്ച് ആചാരാനുഷ്ഠാനങ്ങളിലൂടെയുള്ള ശ്രദ്ധയും കർമ്മേന്ദ്രിയ ജ്ഞാനേന്ദ്രിയ ജ്ഞാനവും അവയെക്കുറിച്ചുള്ള ഇരുപത്തിയഞ്ച് തത്വങ്ങളും അവയുടെ നാല് അവസ്ഥകളും അവയുടെ നാൽപ്പത് കരണങ്ങളിലും അഞ്ച് ഭൂതങ്ങളിലും അഥവാ പഞ്ചഭൂതങ്ങളിലും സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട ഗഹനമായ ജ്ഞാനത്തെക്കുറിച്ചും പരമഹംസ യോഗിയുടെ പദവിയിലെത്തുമ്പോൾ ആ സന്യാസിക്ക് ഉണ്ടായിരിക്കേണ്ട ആത്മജ്ഞാനത്തിൻ്റെ അനുഭൂതിയെക്കുറിച്ചും നാരദ മഹർഷി സുദീർഘമായി ഇതിൽ വിവരിക്കുന്നുണ്ട് ഇപ്രകാരമുള്ള സന്യാസി ഒന്നിനോടും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാൻ സംഘാത് സഞ്ചായതേ കാമ കാമാക്രോധോപിജായതേ എന്ന് പറയുന്ന ഭഗവത്ഗീത ശ്ലോകം പോലെ ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഉണ്ടാകാതിരിക്കാൻ അവയുമായി പരിധിക്കപ്പുറം ബന്ധപ്പെടാതിരിക്കുകയാണ് നല്ലത് എന്ന് ഉപദേശിക്കുന്ന നാരദ മഹർഷി ഒരു സന്യാസി ഒരു ഗ്രാമത്തിൽ ഒരു രാത്രിയിൽ കൂടുതലും പട്ടണത്തിൽ മൂന്ന് രാത്രികളിൽ കൂടുതലും നഗരത്തിൽ അഞ്ചു രാത്രികളിൽ കൂടുതലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ആറ് രാത്രികളിൽ കൂടുതലും തീർത്ഥാടന കേന്ദ്രത്തിൽ ഏഴ് രാത്രികളിൽ കൂടുതലും വസിക്കുവാൻ പാടില്ല എന്ന് വ്യക്തമായി പറയുന്നു മലമുകളിൽ ഏകനായി എത്രയും കാലം വേണമെങ്കിലും വസിക്കാവുന്നതാണ് ഈ വിവരങ്ങൾ നൽകുന്ന നാരദ മഹർഷി പല തരത്തിലുള്ള പല രൂപത്തിലുള്ള പ്രണവത്തെക്കുറിച്ചും നാരദ പരിവ്രാജക ഉപനിഷത്തിന്റെ അന്ത്യഭാഗത്തിൽ നൽകുന്നുണ്ട് ബ്രഹ്മപ്രണവം അന്നപ്രണവം വ്യാവഹാരിക പ്രണവം ഭാഷ്യപ്രണവം ആർഷപ്രണവം വിരാട് പ്രണവം സംഹാര പ്രണവം എന്നിവയുടെ സുദീർഘമായ വിവരണവും ശ്രുതിയും ബ്രഹ്മസ്വരൂപവും ദേവതാശക്തിയും ഭരത മഹർഷിയുടെ വിവരണങ്ങളുടെ ഭാഗമായി ചേരുന്നു കൂടാതെ പഞ്ചശ്രോത്രം പഞ്ചയോനി പഞ്ചപ്രാണൻ പഞ്ചബുദ്ധി ജീവ ബ്രഹ്മചൈതന്യ ബന്ധം ഇവയും പറഞ്ഞുകൊണ്ടാണ് നാരദൻ തൻ്റെ ഉപനിഷത്ത് അവസാനിപ്പിക്കുന്നത് പത്താമത്തെ ഉപനിഷത്ത് സീതോപനിഷത്ത് പണ്ട് കാഞ്ചന സീത എന്ന ഒരു സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി അതിൽ സീതയെ പ്രകൃതിയുടെ ചൈതന്യവത്തായ രൂപമായി വിവരിക്കുകയുണ്ടായിട്ടുണ്ട് ശ്രീരാമൻ ആകാശത്തേക്ക് നോക്കുന്ന വേളയിൽ പല വൃക്ഷങ്ങളും ആടിത്തത്തിക്കളിക്കുന്ന കാറ്റ് കാണുമ്പോൾ ശ്രീരാമൻ അതിൽ പറയാറുണ്ട് എന്റെ സീത വന്നു എന്ന് അപ്രകാരം ഒരു സീതാ സന്ദേശം ബംഗാളി പ്രൊഡ്യൂസർക്ക് കിട്ടിയത് സീതോപനിഷത്തിൽ നിന്നാണെന്ന് തോന്നുന്നു കാരണം ബ്രഹ്മാവ് ദേവന്മാർക്ക് സീതാദേവിയെ കുറിച്ച് വിവരിക്കുന്നത് സീതാദേവിയുടെ പ്രകൃതി രൂപത്തെക്കുറിച്ചാണ് ശക്തിരൂപത്തെയും ശബ്ദരൂപത്തെയും ജനകന്റെ യാഗഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട സീതാരൂപത്തെക്കുറിച്ചുള്ള വിവരണം പ്രകൃതി എന്നുള്ള രീതിയിലാണ് സീതാദേവിയുടെ ശക്തിയെ എല്ലാ ദേവതമാരും ദേവന്മാരും വാഴ്ത്തുന്നതും പ്രപഞ്ച പുരുഷന്റെ ചൈതന്യവത്തായ സ്ത്രൈണാം ശക്തി പുകഴ്ത്തുന്നതിന് തുല്യമായ സംസ്കൃത പദങ്ങളിലൂടെ സീതാദേവി എന്ന പ്രകൃതിയെ ഉപാസിക്കുകയും മന്ത്രങ്ങളിലൂടെ സ്തുതിക്കുകയും ചെയ്യുന്നത് സീതോപനിഷത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ സീതാദേവിയെ പൂജിക്കേണ്ട പൂജാവിധികളും പൂജയുടെ മഹാത്മ്യവും പത്താമത്തെ ഈന്നുണ്ട് പതിനൊന്നാമത്തെ ഉപനിഷത്ത് ശരഭ ഉപനിഷത്ത് വിപലാദ മുനിക്ക് ബ്രഹ്മാവ് നൽകുന്ന വിവരണമാണ് ഈ ഉപനിഷത്തിലെ വിഷയം ത്രിമൂർത്തികളുടെ മഹാത്മ്യത്തിൽ രുദ്രനുള്ള പ്രാധാന്യമാണ് ഇവിടെ ബ്രഹ്മാവ് എടുത്തു പറയുന്നത് സർവചരാചരങ്ങളിലും വസിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തെ തേജോമയമാക്കുന്നത് രുദ്രനാണെന്നും രുദ്രനിലൂടെയാണ് ലോകം വർത്തിക്കുന്നത് എന്നും പ്രളയത്തിന് കാരണഭൂതമാകുന്നതും ലോകം അന്ത്യത്തിൽ നശിക്കുന്നതും രുദ്രന്റെ ശക്തി കൊണ്ടാണെന്നും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരത്തിന്റെ പൂർണ്ണ ചൈതന്യവും സംഹാരത്തിന് ശേഷം വീണ്ടും സൃഷ്ടി നടക്കണമെങ്കിൽ അതും ത്രിമൂർത്തികളിൽ അത്യുജ്വല ചൈതന്യമായ രുദ്രന്റെ ത്രിമൂർത്തികളിൽ അത്യുജ്വലനായ ശിവന്റെ ചൈതന്യം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും ബ്രഹ്മാവ് പിപ്പലാദ മുനിക്ക് ഉപദേശിക്കുന്നുണ്ട് കഠിനമായ ശിവധ്യാനവും ശിവജ്ഞാനത്തിന്റെ ധ്യേയനിഷ്ഠയുമാണ് അന്ത്യത്തിൽ ശരഭ ശരഭോപനിഷത്തിന്റെ അന്ത്യത്തിൽ പിപ്പലാദ മുനിക്ക് ബ്രഹ്മാവ് ഉപദേശിച്ചു കൊടുക്കുന്നത് അഥർവവേദീയമായ പന്ത്രണ്ടാമത്തെ ഉപനിഷത്ത് മഹാനാരായണ ഉപനിഷത്താണ് അനവധി വേദമന്ത്രങ്ങൾ നിരന്തരം കോട്ട് ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്ന മഹാനാരായണ ഉപനിഷത്തിലാണ് ഭാരതീയ ചിന്താധാരയുടെ അടിസ്ഥാന ഈശ്വര സങ്കല്പങ്ങളിൽ ഒന്നായ അണോരണീയാൻ മഹതോമഹീയാൻ ആത്മാ ഗുഹായാം നിഹിതോസ്യ ജന്തോ എന്നുള്ളത് വിവരിക്കുന്നത് അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറിയ അണുവിലും മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായതിലും ജീവന്റെ രൂപത്തിൽ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യമേതാണോ ആ ചൈതന്യമാണ് ഭാരതീയ ചിന്താധാര പ്രകാരം അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ കൂടി വിവരിക്കാവുന്ന ഈശ്വര ചൈതന്യം എന്ന് വിവരിക്കുന്നത് മഹാനാരായണ ഉപനിഷത്തിലാണ് മഹാവിഷ്ണുവിന്റെ സുദീർഘമായ വിവരവും പ്രപഞ്ചത്തില് നടക്കുന്ന എല്ലാ ചേഞ്ചസും ദിനരാത്രങ്ങളും ഋതുക്കളും വർഷങ്ങളുടെ മാറ്റവും കാലാവസ്ഥയുടെ മാറ്റവും എല്ലാം പ്രപഞ്ചത്തിന്റെ സുബോധത്തിലും കോൺഷ്യസ്നസ്സിലും ഉണ്ടാകുന്ന ചൈതന്യത്തിന്റെ വ്യതിയാനമാണ് എന്ന് മഹാനാരായണ ഉപനിഷത്തിൽ വിവരിക്കുന്നുണ്ട് നാരായണന്റെ ഉപാസനയും നാരായണന്റെ പൂജയും ബ്രഹ്മാണ്ട ജ്ഞാനവും ബ്രഹ്മാണ്ടത്തിന്റെ ചൈതന്യം വർത്തിക്കുന്നത് നാരായണിലാണെന്നും ആ വിരാട് രൂപത്തെ ഉപാസിക്കുന്നത് എപ്രകാരമാണെന്നും ഈ ഉപനിഷത്തില് സുദീർഘമായി വിവരിക്കുന്നു കൂടാതെ മാനുഷിക രൂപം നൽകിയ മഹാവിഷ്ണുവിന്റെ വാഹനമായ ഗരുഡനെ കുറിച്ചും ഗരുഡാരൂഢനായ വിഷ്ണുവിന്റെ മഹത്വത്തെക്കുറിച്ചും സുദർശന ചക്രത്തെക്കുറിച്ചും വൈകുണ്ഠത്തെക്കുറിച്ചും ഭക്തിയോഗത്തെക്കുറിച്ചും വൈഷ്ണവ നാരായണ ചൈതന്യത്തെ ചൈതന്യത്തെക്കുറിച്ചും ഇതിൽ സുദീർഘമായി വിവരിക്കുന്നുണ്ട് ഭഗവത്ഗീതയിലെ വിശ്വരൂപം വിവരിക്കുന്നത് പോലെയാണ് ഇതിൽ മഹാനാരായണ ഉപനിഷത്തിൽ മഹാനാരായണന്റെ വിവരണം നൽകിയിരിക്കുന്നത് ഋഗ്വേദത്തിലെയും യജുർവേദത്തിലെയും പുരുഷസൂക്തം പോലെ അതുപോലെ തന്നെ വിശ്വതശ്ചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുത വിശ്വതസ്പാത് തം ബാഹുഭ്യാം ദമാതിസമ്പതത്രയർധ്യാവാ പൃഥിവി ജനയൻ ദേവയേകാഹ പ്രപഞ്ചം മുഴുവനും ചക്ഷുസുകളും ശ്രോത്രങ്ങളും കൈകളും കാലുകളും കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന മഹാ തേജസ്വിയായ നാന്തം ന മദ്യം ന പുനസ്തവാദ്യം തുടക്കവും മധ്യവും അവസാനവുമില്ലാത്ത ആ പ്രപഞ്ചരൂപം പ്രപഞ്ച ജനയൻ ദേവയേകാഹ ധ്യാവാ പൃഥിവീ ജനയൻ ദേവയേകാഹ പ്രപഞ്ചത്തിലെ സർവ ജ്യോതിസ്വരൂപങ്ങളെയും സൃഷ്ടിച്ച ആ മഹാതേജസ്വിയായ മഹാനാരായണന് വിനീത പ്രണാമം എന്ന് പറയുന്ന മഹാനാരായണ ഉപനിഷത്ത് അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ ഭാഗമായി തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഭാഗമായ ദ സെൽഫ് അവയർ യൂണിവേഴ്സ് അഥവാ സെൽഫ് കോൺഷ്യസ് യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രൊഫസർ ഡോക്ടർ അമിത് ഗോസ്വാമിയുടെയും പ്രൊഫസർ എറിക് ഡീനിന്റെയും പ്രൊഫസർ